ബ്രഹ്മക്ഷേത്രേ ഗുരുക്ഷേത്രേ സൗമേക സഹ മമക ഏവം ജ്ഞാത്വാദി കേവലം ചക്ഷുഷ പരത്രേച ഹിതം അജാനത മനസ്സാക്കി ഭാഗമാണ് അതിന്റെ ആശയത്തെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഭാവനാത്മകമായി എന്തുകളെ കുറിച്ചറിയാം ഭാവനയ്ക്കാണ് അതിനെ നിർണ്ണയിക്കുന്നത് പക്ഷെ അങ്ങനെ കൂട്ടിച്ചേർക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം എന്താണ് അത് വസ്തുതാവിരുദ്ധമാണ് വസ്തുത ഈ മഹാഭാരത സന്ദർഭത്തിന് വിരുദ്ധമാണ് മഹാഭാരതത്തിൽ വിശദീകരിക്കുന്ന സംഭവം പരമ്പരകളാണ് ഇത് പുറത്തു നിന്നിങ്ങോട്ട് വന്നേക്കാം അതിന്റെ ഒരു ഭാഗമാണ് ചിലർ പറയുന്നത് എല്ലാം കൂടെ ഒരുമിച്ച് എഴുതിയല്ല ക്രമേണ ക്രമേണ ഇതിനെ വികസിപ്പിച്ചത് അതായത് വിഷ്ണുപർവം അതിന് കുറെ ഭാഗങ്ങൾ ഒരാളെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞ് വേറെ കുറച്ച് ഭാഗം വേറെ ആൾ ചേർത്ത് അങ്ങനെ വിവരപ്പെടുത്തി എന്നൊക്കെ അഭിപ്രായങ്ങൾ അതെന്തോ ആയിക്കൊള്ളട്ടെ നമ്മുടെ മുമ്പിൽ കിട്ടുന്ന മഹാഭാരം ഒരു ഗ്രന്ഥമാണ് അപ്പൊ അതിന്റെ വസ്തുതകൾക്ക് വിരുദ്ധമായി നമ്മുടെ ഭാവനയിലൂടെ പറയാൻ പോലും അപ്പൊ മഹാഭാരതം ഈ സംസ്കൃതത്തിൽ എഴുതിയിരിക്കുന്നവർക്ക് സംസ്കൃതം അറിയാത്തവർക്ക് അത് ഈ പറയുന്ന കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ പ്രയാസം അപ്പൊ അതിന് ഒരു വഴി എന്താണ് അതിന്റെ വിവർത്തനങ്ങളെ ആശ്രയിക്കുന്നത് ഒന്ന് രണ്ടാമത് വഴി എന്താണ് എന്റെ വ്യാഖ്യാനങ്ങളെ ആശ്രയിക്കുന്നത് വിവർത്തനവും വ്യാഖ്യാനവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അതായത് വിവർത്തനം എന്ന് പറയുമ്പോൾ ഭാഷാന്തരം ചെയ്യുന്നു എന്നുള്ളൊരു സംസ്കൃത ഭാഷ അറിയാവുന്ന ഒരാൾ മലയാളത്തിലേക്ക് തന്നെ മാറ്റുന്നു മലയാളം മാറ്റുന്നു എന്ന് പറയുമ്പോൾ പിന്നെ കുട്ടനമ്പുരാണ് അദ്ദേഹം സംസ്കൃത ഭാഷ വൈദൂഷ്യമുള്ള ഒരാളാണ് അദ്ദേഹം മലയാളത്തിലേക്ക് മാറ്റി അപ്പൊ അതിനകത്ത് എന്താണ് വലിയ ദോഷം വരാനാണ് സാധ്യത വളരെ കുറവാണ് പിന്നെ മനുഷ്യ സഹജമായ പ്രമാദങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ വരും അപ്പോ മൂലഗ്രന്ഥം പോലെ തന്നെ പ്രമാണമാണ് വിവർത്തനം വിദ്വാൻ പ്രകാശം കുഞ്ഞുകുട്ടൻ തമ്പുരാൻ ഇവരൊക്കെ മലയാളത്തിൽ എഴുതിയിരിക്കുന്നു അതിന് വലിയ ദോഷമൊന്നും കണ്ടെത്താൻ പറ്റും അപ്പൊ അതുപോലെ തന്നെ പ്രമാണികമാണ് ചിലതൊക്കെ ചെറിയ വ്യത്യാസമില്ല എന്നുള്ളത് പിന്നെ പാഠഭേദം കൊണ്ട് വരുന്ന വ്യത്യാസമാണ് അത് ഇതിന് വളരെ കാര്യമായ വ്യത്യാസമാണ് ഗീതാ പ്രസിന്റെ ഹിന്ദിയുണ്ട് അത് ഒരു പ്രത്യേക പാഠമനുസരിച്ച് അപ്പോ ഈ വിവർത്തനങ്ങളെ ആശ്രയിച്ചാൽ നമുക്ക് വസ്തുതാപരമായ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം പക്ഷെ വ്യാഖ്യാനങ്ങൾ ഇങ്ങനെ വ്യാഖ്യാനങ്ങൾ എന്ന് പറയുമ്പോൾ അതിനൊരു അതിനൊരു വലിയ ദോഷമുണ്ട് എന്താണ് ആ അവരുടെ ഉള്ളിലിരിക്കുന്നതാണ് ഇതിന്റെ അർത്ഥമായി അതായത് വിവർത്തനത്തിൽ നിന്ന് ഇപ്പൊ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ വിവർത്തനം വായിച്ചാൽ നമുക്ക് കിട്ടുന്ന ശരിയായ അർത്ഥം വ്യാഖ്യാനത്തിൽ നിന്ന് കിട്ടത്തില്ല കാരണം ഒരു പക്ഷപാതിത്വമുള്ളത് അത് ബോധപൂർവം സ്വന്തം സിദ്ധാന്തത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കും പിന്നെ ചിലർക്ക് അബദ്ധമുണ്ട് അപ്പൊ ഈ ആദ്യത്തെ പദ്യത്തിൽ തന്നെ കിം അപൂർവത സൂചിയ ഇതിനകത്ത് വളരെ പ്രാമാണികന്മാരായ വ്യാഖ്യാതാക്കൾ ഒന്ന് ആനന്ദഗിരി മറ്റൊന്ന് ശങ്കരാനന്ദ നമ്പൂസുവന ഒരു മൂന്ന് പേരും ഇതിന്റെ വ്യാഖ്യാനത്തിൽ വലിയ അബദ്ധം എഴുതിയിരിക്കുന്നു അപ്പൊ അവർക്ക് പാണ്ഡിത്യം കുറവുകൊണ്ടാണ് അതൊന്നുമല്ല അനവധാനത പ്രമാദം എന്നെല്ലാം പറയാം ഇത് ഇവരുടെ അബദ്ധം ചൂണ്ടിക്കാണിച്ചത് വേറെ വ്യാഖ്യാതാക്കളാണ് ധനപതി പണ്ഡിതന്റെ അതുപോലെ തന്നെയാണ് പക്ഷപക്ഷ ജീവികാമെന്ന് വ്യാഖ്യാനം അതിന് മധുവനുസരിച്ച് പ്രത്യേകം പരാമർശിക്കുന്നു എന്നുവെച്ചാൽ മധുവനുസരിച്ചതിന്റെ അബദ്ധം മധുവനുസരിച്ച് ചിലർക്കാരണം സരസ്വത്യ പാരമ്പര്യത്തിൽ മധുസൂദന സരസ്വതിയാണ് സരസ്വതിയുടെ എന്താണ് പാരം അറിഞ്ഞവനാണ് മൗസൂരി സരസ്വതി ആ മൗസൂരി സരസ്വതിയാണ് ഇവിടെ അകത്ത് കഴിക്കുന്നത് ഞാനൊരു മുൻകൂർ ഞാൻ എടുക്കുകയാണ് അതായത് ഇനി ഇതിന്റെ ഭാഷയത്തിൽ എഴുതിയിരിക്കുന്ന പലതും അബദ്ധമാണെന്ന് എനിക്കും പറയുന്നു കാരണം പണ്ഡിതനാണ് ഇവരെല്ലാം പദവാക്യ പ്രമാണന്മാരാണ് അതുകൊണ്ട് അവരുടെ രീതിയിലൊക്കെ ശരിയാണ് എന്ന് പറയാൻ പറ്റില്ല അത് മഹാഭാരതമായി വസ്തുതാപരമായി ഒത്തുപോയില്ലെങ്കിൽ അത് തെറ്റില്ല അത് സംസ്കൃത വ്യക്തതകളെ ഇവരുടെ ഇവരുടെ ഈ പറയുന്ന വ്യാഖ്യാന വ്യാഖ്യാനങ്ങളിൽ വന്നിട്ടുള്ള ഒരു പൊതുവായ തെറ്റ് നമ്മൾ ഞാൻ പറയുന്നു മസൂര സരസ്വതി ശങ്കരാനന്ദി വ്യാഖ്യാനത്തെ അതുപോലെ തന്നെ ഇവിടെ അനുഭവിക്കുന്നു അതാണ് മസൂര സരസ്വതി തെറ്റ് ഈ മഹോപദസഞ്ജയ ഇവിടെയാണ് ഇവർക്കെല്ലാം അബദ്ധം പറ്റി സഞ്ജയ ദുരിതാക്ഷിത അവരെന്ത് ചെയ്തു ഇത് ഈ വ്യാഖ്യാതാക്കളുടെ എല്ലാം എന്ത് ചെയ്തു അവർ വസ്തുതകളെ ഉപേക്ഷിച്ചിട്ട് ഭാവനയിലേക്ക് പോയി സരസ്വതി എന്താണ് ഇവിടെ വ്യാഖ്യാനിച്ചത് അവർ പൊതുവെ പറഞ്ഞു മൂന്ന് പേരും വ്യാഖ്യാനിക്കുന്നതിന്റെ ഒരു പൊതു സ്വഭാവം ധർമ്മപുത്രൻ ഈ ഹിംസ ഭയം എല്ലാവരും കഴിയുന്നുണ്ട് അതുകൊണ്ട് ധർമ്മബോധത്തിലൊരു യുദ്ധം ഉപേക്ഷിച്ചു അങ്ങനെ യുദ്ധവീഴ്ചകൾ രാജാവിനും എന്റെ മകന് കിട്ടും അങ്ങനെ കിട്ടിയോ എന്നാണ് ധൃതരാഷ്ട്രം ചോദിക്കുന്നതെന്നാണ് അപ്പൊ ധൃതരാഷ്ട്ര സന്തോഷമാണല്ലോ മാമക എന്ന് പറഞ്ഞ എന്റെ ആൾക്കാർ എന്റെ പുത്രന്മാർ അപ്പൊ അവർക്ക് രാജ്യം കിട്ടും അതോ ഇനി ദുര്യോധനൻ നോക്കിപ്പോ എതിരെ നിൽക്കുന്നത് അർജുനനാണ് കൃഷ്ണനുമുണ്ട് ഇവരെ കണ്ട് ഭയന്നിട്ട് എന്നാൽ പകുതി രാജ്യം കൊടുത്തേക്കാം എന്ന് വിചാരിച്ച് പകുതി രാജ്യം കൊടുത്ത പ്രശ്നം അവസാനിപ്പിച്ചു യുദ്ധം അവസാനിച്ചു ഇതൊക്കെയാണ് കിമകോല എന്ത് ചെയ്തു എന്നുള്ളതിന്റെ ആ ചോദ്യത്തിന്റെ വ്യാഖ്യാനമായിട്ട് എഴുതി പഠിപ്പിച്ചിരിക്കുന്നു പൊതുവെ അവര് മൂന്നുപേരുടെയും സാധ്യത അതായത് യുദ്ധത്തിനൊരു സംഖ്യ ഉണ്ടായി അതോ യുദ്ധം തുടങ്ങും ഇതാണ് ഈ ചോദ്യത്തിന്റെ താല്പര്യം അപ്പോ ഇതിന്റെ ഇത് തെറ്റാണെന്ന് പറയുന്നത് വ്യാഖ്യാനം ഞാൻ പറയാം ഞാൻ പറഞ്ഞത് എന്റെ അഭിപ്രായമാണ് നിങ്ങൾ അതായത് ഗണപതി പണ്ഡിതൻ ഇതിനും മറുപടി പറയും പറയുന്നത് ഈ എഴുതി വെച്ചിരിക്കുന്നത് വെറും അബദ്ധമാണ് എന്തുകൊണ്ട് യുദ്ധം കഴിഞ്ഞ് പത്ത് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഹിമാഹർമ്മത ചോദിക്കുന്നത് അപ്പൊ പത്ത് ദിവസം യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ധർമ്മപുത്രന്റെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോയോ എന്നൊരു ചോദ്യത്തിന് ഒരു പ്രസക്തിയില്ല പത്ത് യുദ്ധം ചെയ്തു കഴിഞ്ഞു ദുര്യോധനൻ പകുതി കൊടുത്തോ അങ്ങനെ ഒരു ചോദ്യത്തിന് യാതൊരു ആ ചോദ്യത്തിന് അങ്ങനെ ഒരു അർത്ഥം വരാൻ യാതൊരു സാധ്യതയില്ല കാരണം ദുര്യോധന പക്ഷത്ത് ദിവസം ഒരു കോടി വെച്ച് അല്ല ദുര്യോധന പക്ഷത്തല്ല ഭീഷ്മര് ദിവസം ഒരു കോടി വെച്ച് പട്ടാളക്കാരെ കൊണ്ടുപോയി യുദ്ധം ചെയ്ത സൈന്യം യുവതാക്കളെ കൊന്നു കഴിഞ്ഞു പത്ത് ദിവസം അത്രയും കൊന്നെന്നാ അല്ല അതിന് പതിനായിരം ആണെങ്കിൽ കണക്കുണ്ട് ദിവസം പതിനായിരം മഹാഭാരത മഹാഭാരതത്തിൽ വ്യത്യാസമുണ്ട് കണക്കല്ല വ്യത്യാസം എന്തായാലും ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നു കഴിഞ്ഞു അപ്പൊ ഇതോ ദുര്യോധന രാജ്യം കൊടുത്തിട്ട് പിന്മാറിയണമെന്ന് ഈ സന്ദർഭത്തിൽ എങ്ങനെ ചോദിക്കുന്നു അതുകൊണ്ട് ഈ വ്യാഖ്യാനങ്ങളൊക്കെ അബദ്ധമാണ് എന്താ ഭീഷ്മർ യുദ്ധത്തിന് ഇവിടെ എന്താ സമവേദാൽ സഭ എന്ന് പറഞ്ഞ എന്താ അർത്ഥം യുദ്ധം ചെയ്യാൻ തയ്യാറായി ഒരുമിച്ച് കൂടിയവർ അല്ല യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നവരല്ല യുത്സവാഹം എന്താണ് യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഒത്തുകൂടിയ അത് തന്നെ ദിവസവും വരുമ്പോ ഉണ്ടല്ലോ ഇടയ്ക്ക് വെച്ച് മാത്രമാണ് യുദ്ധം ചെയ്യാൻ ഒത്തുകൂടിയവർ എന്താണ് എന്താണ് ചെയ്യുന്നത് യുദ്ധം ചെയ്യാൻ ഒത്തുകൂടിയവര് യുദ്ധം ചെയ്തോ അതോ പിന്തിരിഞ്ഞോ എന്നൊരു ചോദ്യം അവിടെ ഉദിക്കുന്നില്ലെന്നാണ് അപ്പൊ ഈ ചോദ്യത്തിന്റെ താല്പര്യം യുദ്ധം ചെയ്യാൻ ഒത്തുകൂടിയവർ യുദ്ധം ചെയ്തോ പിന്തിരിഞ്ഞോ അങ്ങനെ ഒരു ചോദ്യം ഈ പത്ത് ദിവസം കഴിഞ്ഞ് അങ്ങനെ ഒരു ചോദ്യമേ ഉദിക്കുന്നില്ല ഇത് ആദ്യത്തെ ദിവസമാണ് ചോദ്യം ചോദിച്ചിരുന്നെങ്കിൽ എന്താണ് ശരിയാണ് യുദ്ധം ചെയ്യാൻ ഒത്തുകൂടിയവർ ആദ്യത്തെ ദിവസത്തിന് നിന്നു പക്ഷെ ഈ യുദ്ധം തുടങ്ങുന്നത് യുദ്ധം ചെയ്യുന്നത് അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ധൃതരാഷ്ട്രത്തിൽ നേരിട്ട് അറിയുന്ന ഒരു വഴിയില്ല യുദ്ധം നടക്കുന്നുവെന്നറിയാം അപ്പൊ പത്ത് ദിവസം യുദ്ധം നടന്നു എന്നും ധൃതരാഷ്ട്രം എങ്ങനെയെന്നറിയാം കാരണം പത്താം ദിവസമാണ് സഞ്ജയൻ അല്ല ആ അതെ സഞ്ജയൻ എത്തിച്ചേരും അത് മാത്രമല്ല ഈ വ്യാഖ്യാനിച്ചവരാരെങ്കിലും മുമ്പുള്ള ചോദ്യങ്ങളൊന്നും പരിഗണിച്ചിട്ടേയില്ല ഇനി തൊട്ട് നോക്കും ദുരദരാക്ഷ സഞ്ജയനോട് ചോദിക്കുന്നു അതായത് ഇതിന്റെ തുടക്കം പോലുള്ള കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറയുന്നു അവിടെയും വരുന്ന ഇതേ എന്താണ് മാമക പണ്ഡവ എന്റെ ആൾക്കാർ പാണ്ഡവന്മാരും എന്താ ചെയ്തതെന്നുള്ളത് തുടക്കം മുതൽ വിശദീകരിച്ചു എന്താണ് ധൃതരാഷ്ട്രത്തെ അറിയേണ്ടതെന്നുള്ളത് പല പലതവണ ചോദിക്കുന്നു ഈ ചോദ്യം പല പലതവണ ചോദിക്കുന്നു ആദ്യം ചോദ്യം ചോദിക്കുന്നു അതായത് ഈ സൈന്യങ്ങൾ യുദ്ധം ചെയ്യാൻ വരുമ്പോൾ ഇതിലാരെ കേട്ടു വളരെ ഉത്സാഹത്തോടുകൂടി യുദ്ധം ചെയ്യാൻ വരുന്നത് യുദ്ധത്തിൽ വന്നപ്പോൾ ആർക്കൊക്കെയാണ് മ്ലാനത ഉണ്ടായത് പിന്നെ ഇതിൽ ആരാണ് ആദ്യം അസ്ത്രപ്രയോഗം നടത്തിയത് നിരവധി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ആരാണ് ആദ്യം അസ്ത്രപ്രയോഗം നടത്തിയത് പിന്നെ ഭീഷ്മർ സഞ്ജീവം എന്ന് പറയുന്നത് എന്താണ് അങ്ങനെ കൊടുങ്കാറ്റടിച്ച ഒരു വൻമരം കടപുഴകി വീണത് പോലെ യുദ്ധകളത്തിൽ ഭീഷ്മരി വീണു എന്ന് പറയുമ്പോൾ ഭീഷ്മരെ അച്ഛൻ എന്നാണ് സംഭവം ചെയ്യുന്നത് എന്റെ പിതാവെന്നാണ് കാരണം പിതൃത്തുല്യനാണ് അപ്പോ എന്തുകൊണ്ട് ദ്രോണനെ ഭീഷ്മരെ സംരക്ഷിച്ചില്ല യുദ്ധത്തിന്റെ നിയമമാണ് ഒരാൾ ശത്രുക്കളുടെ നേരെ നിന്ന് യുദ്ധം ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർ ചുറ്റും നിന്ന് ആ യുദ്ധം ചെയ്യുന്ന ആളെ സംരക്ഷിക്കും ആ ദ്രോണനാണല്ലോ എന്തുകൊണ്ട് അത് ചെയ്തില്ല കാരണം കർണൻ പിണങ്ങിയിരിക്കുകയാണ് കർണൻ വീട്ടിയിരിക്കുകയാണ് യുദ്ധത്തിന് പോയിട്ടില്ല അത് ഭീഷ്മന്റെ ശപഥം ചെയ്തതാണ് ഇയാൾ മരിക്കുന്നവരെ ഞാൻ ഈ ആയുധം കൈകൊള്ളുന്നില്ല അപ്പൊ പിന്നെ അതിന്റെ ഉത്തരവാദിത്വം ദ്രോണത്തിലാണ് ദ്രോണൻ ചെയ്തില്ല പിന്നെ ഓരോ കാര്യങ്ങളും വിശദമായി വിശദമായി ചോദിക്കുന്നതിന്റെ ഭാഗമാണ് ഈ ചോദ്യം അപ്പോ ധൃതരാഷ്ട്ര ചോദിക്കുന്ന യുദ്ധത്തിന്റെ തുടക്കത്തെ കുറിച്ചല്ല അല്ല യുദ്ധത്തിന്റെ മധ്യത്തെ കുറിച്ചല്ല ഇത് മനസ്സിലാക്കുന്നത് എന്ത് ചെയ്യണം മഹാഭാരതം വായിക്കും അത് ഏത് മഹാഭാരതം ബാലമംഗളത്തിന്റെ മഹാഭാരതമാണ് നിങ്ങളൊക്കെ വായിക്കട്ടെ അത് വായിച്ചാൽ മഹാഭാരത കഥയാണ് ബാലഭൂമിയിൽ മഹാഭാരതം വായിച്ചിട്ട് മതപ്രവേശം നടത്തുന്നവരാണ് ഒട്ടുമിക്കാതെ പേരും അതുപോലെ ഒറിജിനൽ മഹാഭാരതം തർജ്ജമ മതി ട്രാൻസ്ലേഷൻ മതി അത് വായിക്കും ഈ ചോദ്യം യുദ്ധത്തിന്റെ തുടക്കത്തിൽ ആ ചോദ്യങ്ങൾ മുഴുവൻ പറയുന്നതിനേലും പ്രശ്നമാണ് അത്രയും വിശദമായിട്ടാണ് ചോദ്യം സഞ്ജയനം ഓരോരുത്തരുടെ പൊസിഷൻ ഭീഷ്മരവിടെ നിന്നും ദ്രോണരവിടെ നിന്നും കൃപരവിടെ നിന്നും ശല്യരവിടെ നിന്നും ഭീഷ്മരുടെ പുറകെ ഞാൻ കാരണം ഈ പറയുന്ന ധൃതരാഷ്ട്രം വലിയ യുദ്ധതന്ത്രജ്ഞനാണ് അപ്പൊ ഭീഷ്മര യുദ്ധത്തിൽ വീണെങ്കിൽ ആ യുദ്ധം ഏതെതിരായിരിക്കും നടന്നത് അവിടെ എവിടെയാണ് പിഴവ് പറ്റിയത് ശിഖണ്ഡിയാണ് ഭീഷ്മരെ കൊല്ലുന്നതെന്നും ധൃതരാഷ്ട്രം ശിഖണ്ഡി മുമ്പിൽ വന്നപ്പോ ശിഖണ്ഡി ആരാണ് സംരക്ഷിച്ചത് ഭീഷ്മരായി സംരക്ഷിച്ചത് എന്തുകൊണ്ട് തടഞ്ഞില്ല എല്ലാ കാര്യങ്ങളും വിശദമായി ധൃതരാഷ്ട്രം ചോദിക്കുന്നു അപ്പൊ ധൃതരാഷ്ട്രം ചോദിക്കുന്ന ആദ്യം മുതലുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുന്നത് അല്ലാതെ പത്ത് ദിവസം കഴിഞ്ഞതിന് ശേഷം നടന്നു നല്ല ജോലി പത്ത് ദിവസം കഴിഞ്ഞതിന് ശേഷം എന്ത് നടന്നു എന്ന് ചോദിക്കാൻ പറ്റില്ല എന്തുകൊണ്ട് അത് നടന്നിട്ടില്ല ഇത് സംസാരിക്കുന്ന പത്താം ദിവസമാണ് പത്താം ദിവസം ഈ യുദ്ധത്തിൽ ഭീഷ്മർ വീണ് കഴിഞ്ഞപ്പോ ഉടനെ തന്നെ സഞ്ചനം ചെയ്ത് അമ്മ ഓടി ഭീഷ്മരുടെ അടുത്ത് അപ്പോൾ ഈ പത്ത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ സന്ധിയാണോ സമാധാനമാണോ എന്ന് ചോദിക്കാൻ ധൃതരാഷ്ട്രം കഴിയത്തില്ല എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് സഞ്ജയ് അവിടെ ഇല്ല സഞ്ജയ് ഇവിടെ നിൽക്കുകയാണ് സഞ്ജയ് കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ചോദ്യം മുഴുവൻ എല്ലാ ചോദ്യങ്ങളും ഒന്നാം ദിവസത്തെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ അപ്പൊ അവിടെ എന്താണ് സന്ധിയാണോ അതോ യുദ്ധമാണോന്നുള്ള ഒരു ചോദ്യം അത് അബദ്ധമാണ് വേണ്ടിയാണ് മഹാഭാരതം വായിച്ചിട്ടുണ്ട് ഗത ഒരാളങ്ങനെ എഴുതി ശങ്കര ശങ്കരാനന്ദ അങ്ങനെ ഒരു വ്യാഖ്യാനം എഴുതിയപ്പോ അങ്ങനെ തോന്നിട്ട് അതുപോലെ തന്നെ പിന്നെ എന്ത് വിചാരിച്ചു അപ്പോ ഇദ്ദേഹം മഹാഭാരതം വായിച്ചിട്ടായിരിക്കുമല്ലോ എഴുതിയത് അതുകൊണ്ട് ഇനിയിപ്പോ ഞാനായിട്ട് മഹാഭാരതം വായിച്ചിട്ടാന്ന് അദ്ദേഹം വിചാരിച്ചു അതുപോലെ തന്നെ ഞാനിപ്പോ മഹാഭാരതത്തിന്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇയാളിതെല്ലാം വായിച്ച് പഠിച്ചിട്ട് പറയുകയാണ് ശരിയായിരിക്കും ഒരിക്കലും ധരിക്കും എനിക്കും പ്രമാദ നിങ്ങൾക്ക് മഹാഭാരതത്തെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് മഹാഭാരതം ആരെങ്കിലും പറയുന്നത് ഏറ്റുപറഞ്ഞില്ല അത് അബദ്ധം കാരണം സംസ്കൃതം പഠിക്കേണ്ട ആവശ്യമില്ല വാഹനം മലയാളത്തിൽ മലയാള സാഹിത്യത്തിൽ മഹാഭാരതത്തെ അധികരിച്ച് കുറെ ബുദ്ധിമുട്ടുണ്ടായി ഭാരതഗ്രഹത്തിന്റെ കാര്യമില്ല ഞാൻ പറയുന്നത് പിന്നീടുണ്ട് അതെല്ലാം മലയാളത്തിൽ അത് വിവർത്തനം ചെയ്തതിനു ശേഷം അത് നോക്കിയിട്ട് എഴുതിയതാണ് എം ടി ആയാലും ശരി പി കെ ബാലകൃഷ്ണൻ ആയാലും ശരി ഇവരെല്ലാവരും അപ്പൊ നമുക്ക് എന്താണ് വിവർത്തനം മതി മഹാഭാരതത്തെ കുറിച്ച് പറയാം സംസ്കൃതം വേണമെന്നില്ല ഇന്നാരും പറഞ്ഞ അതുകൊണ്ട് അത് ശരിയെന്ന് എനിക്കൊരു നമ്മൾ വായിച്ചു അപ്പൊ വലിയ പണ്ഡിതന്മാരായാലും എന്ത് പറ്റാം അബദ്ധം പറ്റാം പ്രമാണം സംഭവിക്കാം നമ്മൾ ജാതിയെ പരിശോധിക്കാം കാരണം ഇപ്പൊ ഞാൻ മഹാഭാരതം പരിശോധിക്കും ഇങ്ങനെ പല അഭിപ്രായങ്ങളുണ്ട് അപ്പോ ഒന്ന് അത് മനസ്സിരുത്തി വായിക്കുക വായിച്ചാൽ അതിന്റെ ആശയം ശരിക്കും നമ്മുടെ മനസ്സിൽ കയറുക വായിച്ചാൽ അത് ഉള്ളിൽ കയറണമെന്നില്ല വായിക്കുന്ന ഒരുപാട് പേര് കാണും വായിച്ചു കഴിഞ്ഞ് മനസ്സെങ്ങനെയായിരിക്കും വായിച്ചത് പോലെ തന്നെ ശൂന്യമായിരിക്കും അങ്ങനെ വായിക്കുന്ന ഒരുപാട് പേര് ഒന്നും തലയ്ക്കാതെ കയറും ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് പകൽ മുഴുവൻ വായിക്കും രാത്രിയും വായിക്കും വായിച്ച് വായിച്ച് വായിച്ച് ഉറങ്ങിപ്പോ ഉണർന്ന് പിറ്റേ ദിവസം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് വായിച്ചതെന്ന് അറിയിക്കുന്നത് എനിക്കൊരു അമ്മൂമ്മയെ പരിചയമുണ്ട് ഈ അമ്മൂമ്മ എല്ലാ വർഷവും വൈകുന്നേരം സീരിയൽ കാണും സീരിയൽ കണ്ട് കണ്ട് കണ്ട് ഉറങ്ങും ഇതേ സീരിയൽ തന്നെ വെളുപ്പാങ്കാലത്ത് വീണ്ടും വരും എല്ലാ ചാനലുകളും അങ്ങനെ വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് വീണ്ടും കാണും അപ്പൊ അമ്മമ്മയോട് ചോദിച്ചു ഇന്നലെ വൈകുന്നേരം കണ്ടതല്ലേ എന്താ ഈ രാവിലെ എഴുന്നേറ്റ് കാണുന്നത് അയ്യോ അത് സ്വാമി ഇന്നലെ കണ്ട ഞാൻ മറന്നു അതുകൊണ്ടാണ് ഇന്നും കാണുന്നത് ഇതുപോലെ തന്നെ നമ്മുടെ വായനക്കാരുടെ പരിണയ അവസ്ഥ മനസ്സിൽ പതിയത്തില്ല വായി പക്ഷെ മനസ്സിൽ പതിയത്തില്ല പിന്നെ അത് നമ്മൾ ഗ്രഹിക്കുന്നിടത്ത് എനിക്കായാലും നിങ്ങൾക്കായാലും പരമാവധി സംഭവിക്കും ധർമ്മം ഉണ്ടാകും അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധ ഏകാഗ്രതയൊക്കെ ആവശ്യമുള്ള കാര്യമാണ് ആർക്കും എനിക്കോ മറ്റൊരാൾക്കോ തെറ്റ് പറ്റത്തില്ലെന്നല്ല കൂടുതൽ ശരിയായത് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുക ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ശ്രമം നമ്മുടെ ഭാഗത്തുണ്ടായി തെറ്റ് പറ്റിയാലും കുഴപ്പമുണ്ടാകും മനുഷ്യ സഹജമാണ് അപ്പൊ ഇന്നാലെ എഴുതിയിരിക്കുന്നത് ശരിയാണെന്ന് ധാരണ വേണ്ട ഞാൻ മുൻകൂർ ജാമ്യം എടുക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ എഴുതിയിരിക്കുന്നതിന് ഞാനും മനസ്സിലാക്കി നിങ്ങൾ ധരിക്കരുത് ഇവരെയൊക്കെ മനസ്സിക്കാൻ ഇയാളായിരുന്നു എന്ന് ചിന്തിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഈ കാര്യം ഇന്ന് കേവലം ചക്ഷുഷ പരഗ്രഹിച്ച ഇതം വിചാരണ മനസ്സാക്കി വ്യാഖ്യാനത്തിൽ അപ്പോ ധൃതരാഷ്ട്രാന്തനാണെന്നറിയാം പക്ഷെ അതിനൊരു വിശേഷം ചേർത്തെന്താണ് സർവാത്മനാന്തഹ പൂർണ്ണമായും അന്ധൻ എന്ന് പറഞ്ഞാൽ എന്താണ് വേദം കണ്ണുകൊണ്ട് മാത്രമല്ല അന്ധൻ മനസ്സുകൊണ്ടും അന്ധനാണ് ആര് ധൃതരാഷ്ട്രം എന്നാണ് ആര് പറയുന്നത് രാമാനുജാചാര്യൻ എന്നാണ് ഇവിടെ ദേശീയർ എഴുതിയിരിക്കുന്നത് എന്നാൽ കേവലം ചക്ഷുഷ അതുകൊണ്ട് മാത്രമല്ല പരത്ര ഇഹജ ഇതം ജാഗ്രത പരത്തിലും പരലോകത്തിലെയും ഈ ലോകത്തിലെയും ഹിതം അറിയാത്തവൻ എങ്ങനെ മനസ്സുകൊണ്ടുപോലും ഈ വിധിക്കുന്ന എന്താണ് ഒരു അതിശോക്തി മാത്രം മഹാഭാരത അനുസരിച്ചൊരു വാസ്തവം ധൃതരാഷ്ട്രം ഇങ്ങനെ പറയുന്നു ധൃതരാഷ്ട്രം എങ്ങനെയുള്ള ആളാണ് പല ഇഹ ഹിതങ്ങൾ അറിയാത്ത ആളാണ് ഒരിക്കലുമല്ല അങ്ങനെയല്ല മഹാഭാരതത്തിൽ പറയുന്നത് പിന്നെങ്ങനെ ഇതിങ്ങനെ എഴുതാൻ ധൃതരാഷ്ട്ര അത്ര മോശമായിട്ടുള്ള മഹാഭാരതത്തിൽ പറയുന്നു എന്ന് വെച്ചാൽ ധൃതരാഷ്ട്ര മോശമായി ഒന്നുമില്ലെന്നല്ല മോശമായ കാര്യങ്ങളുണ്ട് ധൃതരാഷ്ട്രം അത് എന്താണ് പുത്രനോടുള്ള മമത അത് പുത്രനോടുള്ള മമത സ്നേഹം അപ്പോ ഒരു പിതാവ് പുത്രനെ സ്നേഹിക്കുന്നതിൽ നിന്ന് ദോഷം മമതയുണ്ടാകുന്നില്ല അതൊരു ദോഷമാണെങ്കിൽ അത്രയേ ഉള്ളൂ അധിക വലിയ ധൃതരാഷ്ട്ര ഒരുപാട് ഗുണങ്ങളെ കുറിച്ച് പറയുന്നു ഈ പറയുന്ന പോലെ പൂർണ്ണമായി അന്ധനല്ല ഒരു ഉദാഹരണം പറയുന്നു അപ്പോ ധർമ്മം പൂർണ്ണമായും വിദുരൻ ധൃതരാഷ്ട്രം ഉദ്ദേശിക്കുന്നു എന്താണ് ധർമ്മം അപ്പോ ഇതെല്ലാം ഉപദേശിച്ചു കഴിയുമ്പോൾ വിദുരൻ ഉപദേശിച്ചു കഴിയുമ്പോൾ ധൃതരാഷ്ട്രം തിരിച്ച് വിദുരനോട് പറയുന്നു അങ്ങ് ഉപദേശിച്ച എല്ലാ കാര്യങ്ങളും എനിക്കറിവുള്ളത് അപ്പൊ വിതരാരായി അപ്പൊ വിതരന് ഇത്രയും പാടുപെട്ട് ഉപദേശിച്ച മുഴുവൻ കാര്യങ്ങളും എനിക്കറിയാവുന്ന കാര്യം തന്നെയാണ് പക്ഷെ എന്റെ മകനോടുള്ള മമത സ്നേഹം വരുമ്പോൾ ഇതെല്ലാം വിട്ടുപോകും അപ്പൊ ധർമ്മത്തെക്കുറിച്ച് ഇനി ഒന്നും അറിയാനില്ല അത് ഭീഷ്മർക്കും ധർമ്മജ്ഞൻ എന്ന് പറയും അപ്പോൾ മഹാഭാരത ധർമ്മജ്ഞൻ എന്ന് പറയുന്നത് വിതുരര് ഭീഷ്മര് ദ്രോണര് ധർമ്മത്തിറിയാമെന്ന് പറയുന്നു പിന്നെ ഒരാളാരാണെന്ന് അറിയാം ആരാണ് ഗാന്ധാരി ധർമ്മജ്ഞയെ ദീർഘദർശിനി എന്നൊക്കെയാണ് ഗാന്ധാരിയൊക്കെ ചോദിക്കുന്നത് അപ്പൊ ഇവരൊക്കെ ധർമ്മത്തെക്കുറിച്ച് അറിയാമെങ്കിൽ ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ധൃതരാഷ്ട്രം ഉപദേശിച്ച് കഴിയുമ്പോൾ ധൃതരാഷ്ട്രം എന്ന് പറയും അപ്പൊ പിന്നെ വിദ്യട്ട് പറഞ്ഞു വിചാരിച്ചു ഇനിയിപ്പോ എന്താണ് പറഞ്ഞു എനിക്ക് ആത്മവിദ്യ അറിയാൻ കൊള്ളാം വിദ്യട്ടിനോട് ആവശ്യമാണ് ഉടൻ തന്നെ എന്നിട്ട് പറയുന്നു ആത്മവിദ്യ ആത്മബോധമുള്ള ആളാണ് ഞാൻ എന്റെ ആത്മവിദ്യ ഉപദേശിക്കാനുള്ള അധികാരം അതുകൊണ്ട് ഞാൻ ശൂദ്രനാണ് ഇത് മഹാകാരനമാണ് ഗീതയും മഹാകാരനമാണ് അപ്പൊ ജ്ഞാനമുള്ളവനാണ് ബ്രാഹ്മണനൊക്കെ നിങ്ങൾ മതപ്രഭാഷണം നടത്തുന്നത് ഇതോടെ ഓർത്തോളം അത് പറയുമ്പോൾ എന്താണ് വിദ്യരൊരു പറഞ്ഞത് ഞാൻ ജ്ഞാനിയാണ് പക്ഷെ ഞാൻ ശൂദ്രനാണ് അപ്പോ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് കർമ്മം കൊണ്ടാണോ അതോ ജന്മം കൊണ്ടാണോ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് മഹാകാലത്തിൽ പറയുന്നത് ഇതിൽ സ്വയം പറയുന്നു ഞാൻ എനിക്ക് ജ്ഞാനമുണ്ട് പക്ഷെ ഉപദേശിക്കാൻ എനിക്ക് അധികാരമില്ല ഇന്നലെ ഞാൻ പറഞ്ഞത് പറഞ്ഞു അല്പം വിഷയം മാറിയാണെങ്കിൽ അവർ പറയും എന്തുകൊണ്ട് ഞാൻ ശൗദ്ധരനാണ് അപ്പോ ഈ മഹാഭാരതത്തിൽ പറയുന്ന ഈ ജാതി എന്ന് പറയുന്നത് ജന്മം കൊണ്ടാണോ അതോ കർമ്മം കൊണ്ടാണോ ഏ ജന്മം കൊണ്ടാണെന്ന് പറയാനെന്താ നട്ടല്ലിനൊരു വിറയൽ കാരണം പറഞ്ഞു പോയത് ഇതുവരെ വേറെയാണ് ഇനി മാറ്റി പറയാനും ഒരു പ്രയാസമാണ് അവിടെ ജന്മം കൊണ്ടാണ് തീരുമാനിക്കുന്നത് സൂത്രൻ ആണ് വിതുരൻ ദാസീപുത്രനാണ് ദാസിയായ ശൂദ്ര സ്ത്രീയിൽ ക്ഷത്രിയയിൽ ജനിച്ചവരാണ് പക്ഷെ ശൂദ്രനാണെന്നാണ് സ്വയം അങ്ങനെ പറ്റും പറയുന്നു ഉപദേശിച്ചാൽ എന്താണ് ശൂദ്രനായ ഞാൻ ആത്മഹത്യ ഉപദേശിച്ചു കഴിഞ്ഞാൽ ദേവതകളുടെ കോപം ഉണ്ടാകുമെന്ന് അവർ ഇതാണ് സനാതന ധർമ്മം എന്നുവെച്ചാൽ പുരാതന ധർമ്മം അങ്ങനെ വിശ്വസിച്ചിരുന്നു അതുകൊണ്ടത് ഉപദേശിക്കാൻ പാടില്ല ഇനി മഹാഭാരതത്തിൽ വിപരീതമായ ആശയങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് അത് അതിന്റെ സന്ദർഭം വരുമ്പോൾ ഞാൻ പറയാം ഇപ്പൊ ഈ ഭാഗം തന്നെ പറയുക മഹാഭാരതത്തിൽ എല്ലാം എല്ലാ കാര്യങ്ങളും അവിടെ ചർച്ച ചെയ്യും ഏതെങ്കിലും ഒന്ന് മാത്രം അപ്പോ എന്ത് ചെയ്യുന്നു അവിടെ സനസുജാ ആരാണ് ഭൂമിയിൽ വരുന്നയാളല്ല ബ്രഹ്മാവിന്റെ മാനസപുത്രനാണ് ജ്ഞാനിയാണ് അപ്പൊ അങ്ങനെ ഒരു ജ്ഞാനി ധ്യാനിക്കുമ്പോൾ വരികയാണെങ്കിൽ ഈ വിധരാരായിരിക്കും അവിടെ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും വലിയ തപസ്സികളും മറ്റെന്തൊക്കെയാണ് നിങ്ങൾക്ക് ആരെങ്കിലും ധ്യാനിച്ചിട്ട് ആരെങ്കിലും ഒരാളെ എന്റെ മുമ്പ് വരുത്തി കാണിച്ചു തരാമോ പറ്റുമോ സനസുചാതന വേണ്ട ആരും കുറഞ്ഞ ഒരാളും അർഹിക്കുന്ന ശേഷിയുണ്ട് ഇവിടെ രാവിലെ മുറി അടയ്ക്കുന്ന തപസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ ശൂദ്രനായിട്ട് കൂടി ധ്യാനിച്ചപ്പോ സനസ്സുജാതൻ അവിടെ വന്നു എന്ന് പറഞ്ഞാൽ ഇതൊരു ജ്ഞാനിയാണെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് സനസ്സില്ലാതെ ഉപദേശിച്ചു അപ്പൊ സനസ്സുജാതനെ പോലെയുള്ള ഒരു ഗുരു ജന്മനാ ജ്ഞാനിയാണ് വൃദ്ധാ ശിഷ്യ ഗുരുവർ യുവാ അല്ല എന്താണ് അവിടെ പറഞ്ഞ ശിഷ്യന്മാരിൽ പറഞ്ഞ ആളാണ് ഈ സദസ്സിലാണ് ചിത്രം വടതിരോർ മുന്നിലെ കേട്ടിട്ടില്ലേ ആ സദസ്സിലാകനാണ് വിദ്യത്തിലൊന്ന് ധ്യാനിച്ചപ്പോൾ മനുഷ്യരൂപത്തിൽ ഒന്ന് ഉപദേശിക്കും ഏത് രൂപമെന്ന് അവിടെ പറഞ്ഞിട്ടില്ല മനുഷ്യരൂപമായിരിക്കും അത് ഉപദേശിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഉപദേശിച്ച് എന്ത് ധൃതരാഷ്ട്ര ജ്ഞാനം ഉണ്ടായി എന്ന് പറയുന്നു അപ്പൊ സനസ്സുജാതനെ പോലെ ഉള്ള ഒരു ഗുരു വന്ന് ഉപദേശിച്ച് ജ്ഞാനത്തെ പ്രാപിച്ചു കഴിഞ്ഞാൽ ധൃതരാഷ്ട്ര ഇവിടെ എന്താ പറയുന്നത് മനസ്സാന്തനാണെന്ന് കഴിഞ്ഞാൽ അതങ്ങനെ ശരിയാവും മഹാഭാരതമനുസരിച്ച് ശരിയാവും നിങ്ങൾ കേട്ടിരിക്കുന്ന ബാലമംഗളം മഹാഭാരതം അനുസരിച്ച് ശരിയാവും അവിടെ ഇങ്ങനെയൊന്നും എഴുതി ധൃതരാഷ്ട്ര ജ്ഞാനിയാണ് കാരണം ഉപദേശിച്ചാരാണ് സദസ്സുജാതനാണ് ഉപദേശിക്കുന്നു അപ്പൊ ജ്ഞാനം ഉണ്ടായാലേ പറ്റും ഉണ്ടാകാതിരിക്കാൻ പറ്റത്തില്ല അവരും ഉയർന്ന ഒരു ഗുരു ഇല്ല അപ്പൊ നമ്മളെന്താ ധരിച്ചത് എന്നാണ് മഹാഭാരതത്തിൽ പറയുന്നത് ആ ധൃതരാഷ്ട്രം കുറിച്ചാണ് ഇവിടെ പറയുന്നത് എന്താണ് മനസ്സുകൊണ്ട് പോകുന്നവന്തനാണ് ഹിതത്തെ അറിയാത്തവനാണ് അപ്പോ ഹിതത്തെ അറിയുന്നവനാണെന്ന് സ്വയം ധൃതരാഷ്ട്രം മഹാഭാരതം ഒന്ന് കൂടുതൽ സന്ദർഭങ്ങളിൽ പറയുന്നു ഈ സഞ്ജയനോട് തന്നെ പറയുന്നുണ്ട് എനിക്കറിയാനില്ല പക്ഷേ പലയിടത്തും എനിക്ക് എന്റെ അറിവിനനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല അതാണ് പ്രശ്നം അങ്ങനെ ഒരു പ്രശ്നമേ ഉള്ളൂ ദുരിതാർത്ഥം അല്ലാതെ മനസ്സുകൊണ്ട് അന്ധനല്ല പിന്നെ ഇനി പ്രവൃത്തിയിൽ അന്ധനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാഭാരതം നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ തുടക്കം ആദ്യകാലങ്ങളിൽ ആരംഭത്തിൽ ഈ പാണ്ഡവരും കൗരവരും ഒക്കെ വളർന്നു വരുന്ന സന്ദർഭം പിന്നെ ഇവർ തമ്മിൽ അടിക്കടി കൂടുന്നത് ചൂതുകളി ഇങ്ങനെയൊക്കെ വരുന്ന സന്ദർഭത്തിൽ ധൃതരാഷ്ട്രം ദുര്യോധനോട് കൂടുതൽ പക്ഷപാതം കാണിക്കുന്നു പാണ്ഡവരപേക്ഷിച്ച് പക്ഷെ എന്നാലും അപ്പോ എന്താണ് ആ പുത്രനോടുള്ള മമത കൊണ്ട് പുത്രന് രാജ്യം കിട്ടിയാൽ നല്ലതാണ് ധൃതരാഷ്ട്രം ആഗ്രഹിക്കുന്നത് അതാണ് മമത ധൃതരാഷ്ട്രം തുറന്ന് സമ്മതിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ക്രമേണ അത് ധൃതരാഷ്ട്ര അത് മനസ്സിലാകും മുമ്പോട്ട് വരുമ്പോൾ യുദ്ധമൊക്കെ അടുത്ത് വരുമ്പോൾ ദുര്യോധന വിളിച്ചത് ധൃതരാഷ്ട്രം പറയുമ്പോൾ നീ ഈ രാജ്യത്തിന് അർഹതയല്ല നിനക്ക് ഈ രാജ്യത്തിന് അർഹതയില്ല ജ്യേഷ്ഠൻ നിന്റെ ജ്യേഷ്ഠനാണ് ധർമ്മപുത്രൻ ധർമ്മപുത്രർക്കാണ് ഈ രാജ്യത്തിന്റെ അർഹതയുള്ളത് എന്ന് തന്നെ മകനെ വിളിച്ച് ഉപദേശിക്കുന്നു അപ്പൊ അങ്ങനെ പക്ഷപാതപരമായിട്ടുണ്ട് ഇനി ഈ സന്ദർഭമാകുമ്പോൾ ഇതിന് തൊട്ട് മുമ്പ് വരുന്ന ഭാഗങ്ങളിൽ വരുമ്പോൾ ധൃതരാഷ്ട്രം കൗരവപക്ഷത്തല്ല കൗരവപക്ഷത്ത് നല്ല ചിന്തിക്കുന്നത് ധൃതരാഷ്ട്രം പറയുന്നത് ഈ ദുര്യോധനം മരിക്കും ഒരിക്കലും പാണ്ഡവന്മാരെ ജയിക്കാൻ പറ്റത്തില്ല ഇനി അർജുൻ ദുര്യോധനൻ നേരത്തെ തന്നെ വിളിച്ച് പറയുന്നുണ്ട് ഈ കാര്യത്തിലുണ്ട് പാണ്ഡവരെ ജയിക്കാൻ പറ്റും കൃഷ്ണൻ അവിടെ നിൽക്കുന്നിടത്തോളം കാലം ഒരിക്കലും പാണ്ഡവരെ ജയിക്കാൻ നിനക്ക് കഴിയത്തില്ല ഇന്ന് നീ ആരെയാണ് പ്രതീക്ഷിക്കുന്നത് ദ്രോണരെയും ഭീഷ്മരും ഈ ദ്രോണരും ഭീഷ്മരും അത് ഗാന്ധാരിയും പറയും നിനക്ക് വേണ്ടി ആത്മാർത്ഥമായി ചെയ്യുമെന്ന് നീ കരുതുന്നുണ്ടോ ഒരിക്കലുമില്ല കാരണം അവർക്ക് നിങ്ങൾ രണ്ടുപേരും ഒരുപോലെയാണ് അപ്പൊ അവരെ കണ്ടുകൊണ്ട് നീ യുദ്ധം ചെയ്യിക്കാമെന്ന് ഒരിക്കലും മോഹിക്കരുത് അതുകൊണ്ട് യുദ്ധം ചെയ്യരുത് പാടില്ല നിരന്തരം മകനും അച്ഛനും അമ്മയും ഉപദേശിച്ചു അത് അമ്മ കൂടുതൽ ഉപദേശിച്ചു എപ്പോഴാണ് പ്രതിസന്ധി വരുന്നത് കൗരവ സഭയിൽ അപ്പൊ ധൃതരാഷ്ട്രീയ ഗാന്ധാരി പഠിപ്പിക്കുകയാണ് ഗാന്ധാരി ദുര്യോധന ധർമ്മമാണ് ഉദ്ദേശിക്കുന്നത് ഗാന്ധാരി ഉപദേശിക്കുകയാണ് അല്ല നിങ്ങൾ പറയുന്നത് എന്താണ് കണ്ണും കെട്ടി നടന്ന് മുട്ടടിച്ച് വീണ് കട്ടിൽ കിടന്ന ആളാണ് ഗാന്ധാരി എന്ന് കേൾക്കും പ്രസംഗിക്കുന്നത് അത് മഹാഭാരതമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യം നിരന്തരം ഗാന്ധാരി ഉപദേശിക്കുന്നു ഗാന്ധാരി തീർത്തും പറയുക എത്തോ കൃഷ്ണ തത്തോ ജയ എവിടെയാണോ കൃഷ്ണൻ അവിടെയായിരിക്കും ജയം അഗ്നി ആഗ്രഹിക്കേണ്ട യാതൊരു കാര്യം സഞ്ജയനും പറയുന്നു ഇനി ഇവിടെ അന്ധനാണെന്ന് എഴുതിയ ചെറുപ്പം മഹാഭാരതം ശ്രദ്ധിക്കണം എഴുതിയിരിക്കുന്ന പരമാവധം ആരെയും രാമാനുജാചാര്യർ എഴുതിയതും വേദാന്ത ദേശീയരെഴുതിയതും എന്തുകൊണ്ട് മഹാഭാരത കഥ ഞാൻ പറയുകയാണ് ഒന്ന് കൂട്ടിച്ചേർത്ത് അവിടെ ശ്രീകൃഷ്ണൻ ദൂതുമായിട്ട് വരുമ്പോൾ ദുര്യോധനും ദുശാസനും ശബരിയും കർണനും കൂടെ ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു ഒരു കൂടാലോചന തയ്യാറാക്കുന്നു പിടിച്ചെടുത്താൽ ഇത് സാത്വികയെ അറിയുന്നു ആ അതിനെ പൊളിക്കുന്നു ആ സമയത്താണ് സതീഷ്ണൻ ആ സഭയിൽ കൗരവ സഭയിൽ വിശ്വരൂപത്തെ പറയുന്നത് അത് നമ്മുടെ ഗീതയിലെ വിശ്വരൂപത്തെക്കാളും ഭയങ്കരമായിട്ടാണ് അതിൽ പറയുന്ന കൂടുതൽ കാര്യങ്ങൾ അവിടെ പറയുന്നു എന്നാൽ അതിൽ പറയുന്ന ചില കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് രണ്ടും കൂടെ താരതമ്യം ചെയ്തുകൊണ്ട് പക്ഷെ ഒട്ടും മോശമല്ല ഇത് കണ്ട് കൗരവന്മാരെല്ലാം കണ്ണടക്കി വിദുരര് ഭീഷ്മര് ദ്രോണര് ഇത് കണ്ട് അവരെ സ്തുതിക്കുന്നു ഇത് കേട്ടപ്പോൾ ധൃതരാഷ്ട്രക്ക് ഒരാഗ്രഹം ധൃതരാഷ്ട്ര പറഞ്ഞു എനിക്കും കാണാൻ കഴിയില്ല അപ്പോ ഈ കൃഷ്ണൻ വിഷ്ണുവിന്റെ അവതാരമാണെന്ന് ധൃതരാഷ്ട്രത്തിന് വ്യക്തമായും അറിയാം ദുര്യോധനും അറിയാം അറിയാൻ വയ്യാതെയല്ല അപ്പോൾ പറഞ്ഞു ഭഗവാനെ എനിക്കിവിടെ ഒരു കാഴ്ച തരണം എനിക്ക് ഈ രൂപത്തിൽ ഒന്ന് കാണണം അപ്പൊ ശ്രീകൃഷ്ണൻ പറയും ശരി നിനക്ക് തരാം പക്ഷെ കണ്ടു കഴിഞ്ഞാൽ നീ വീണ്ടും പഴയതുപോലെ ശരി സമ്മതിച്ചു അപ്പോ ശ്രീകൃഷ്ണന്റെ വിശ്വരൂപം കണ്ട് നേരത്തെ കണ്ട് സ്തുതിച്ച ആളാണ് ആര് ധൃതരാജ് ഈ എഴുതിയ രാമാനുജനോ ഈ എഴുതിയ പണ്ഡിതനോ ഇത് കണ്ടിട്ടുണ്ടോ അപ്പൊ ഇത് കണ്ട ധൃതരാഷ്ട്രം മനസ്സ് കൊണ്ടുപോകുന്നു അന്ധനാണെന്ന് എങ്ങനെ എഴുതി വയ്ക്കും എങ്ങനെ എഴുതാം അപ്പൊ ചോദിക്കും ഇവരാരും മഹാഭാരതം വായിച്ചിട്ടില്ലാത്തവരാണ് ഇവർക്ക് ഇതൊക്കെ അറിയില്ല അറിയാം പിന്നെ എന്തുകൊണ്ട് എഴുതി ഇത് വ്യാഖ്യാനമാണ് വ്യാഖ്യാനം എന്ന് വെച്ചാൽ നമ്മുടെ സിനിമ പോലെ സിനിമയിൽ സാറിന് എന്താണ് ചെയ്യുന്നത് നായകനെ മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ട് വില്ലനെ എന്ത് അങ്ങേയറ്റം മോശമാണ് എന്നാലേ ഹീറോയിസം അവിടെ വരത്തുള്ളൂ ഹീറോയ്ക്ക് കൈയടിക്കത്തുള്ളൂ അപ്പൊ അതൊരു ഒരു പ്രവണതയാണ് ഒരാളെ നമ്മൾ അങ്ങേറ്റം സ്തുതിക്കുമ്പോൾ നമുക്കവിടെ കുറെ വില്ലന്മാരാവശ്യം അവരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും അങ്ങേറ്റം മോശമായി ചിത്രീകരിക്കും അവരെത്ര മോശമാണോ അതിലും മോശമാണ് അപ്പൊ ധൃതരാഷ്ട്രക്ക് ഒരു ദോഷമുണ്ട് അതാണ് മമതാ ദോഷം പക്ഷെ അതുകൊണ്ട് ഗുണമില്ല എന്ന് മഹാഭാരതം പറയുന്നു അത് ഈശ്വരന്റെ വിശ്വരൂപം നേരിട്ട് കണ്ടയാളാണ് ഇതിനെന്താ പറയുന്നത് ഈ ഒരു രൂപം എന്ന് പറയുന്നത് എന്നിൽ അങ്ങേയറ്റം ഭക്തിയുള്ളവന് മാത്രമേ ഇത് കാണാൻ പറ്റൂ ഇത് ആരും അങ്ങനെ കാണുന്നതല്ല അപ്പൊ ഭക്തിയില്ലാതെ ധൃതരാഷ്ട്ര കാണുന്നു ഭക്തി കൊണ്ട് വിശ്വരൂപം കണ്ട ഒരാൾ മനസ്സുകൊണ്ട് ഇങ്ങനെ അന്ധനാകും ഞാൻ നിങ്ങളോട് ചോദിക്കല്ല ഇത് എഴുതിയവരോട് ചോദിക്കല്ല ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ് ഇപ്പൊ എഴുതി വെച്ചിരിക്കുന്ന അബദ്ധമാണ് അങ്ങനെ ഒരു ധൃതരാഷ്ട്ര അല്ല പറയുന്നത് ഇവിടെ പറയുന്നത് അപ്പൊ ഇതിന്റെ തൊട്ടു മുമ്പുള്ള സന്ദർഭത്തിൽ സജ്ജയനോട് ധൃതരാഷ്ട്രം ഈ ചോദ്യങ്ങളെല്ലാം ചോദിക്കുന്നു കുറേ ചോദ്യങ്ങളുണ്ട് അപ്പോ കൗരവന്മാരെ കുറിച്ച് പറയുന്നുണ്ട് സ്വന്തം ആൾക്കാരെ കുറിച്ച് അപ്പൊ എന്റെ ആൾക്കാരല്ല ഒരു നദിയിൽ വള്ളം മുങ്ങുന്നത് കൊണ്ട് കരയിൽ നിന്ന് നിലവിളിക്കുന്നവരെ പോലെ നിലവിളിക്കുകയും എന്നാ പറയുന്നത് എന്ന് വെച്ചാൽ അവരെ കുറിച്ച് ധൃതരാഷ്ട്രക്ക് യാതൊരു പ്രതീക്ഷയും നേരത്തെ തന്നെ പ്രതീക്ഷ നഷ്ടപ്പെട്ടാണ് പാണ്ഡവപക്ഷത്തെ ജയിക്കാൻ അസാധ്യമാണെന്ന് ധൃതരാഷ്ട്രക്ക് വ്യക്തമായി ബോധ്യം വന്ന കാര്യമാണ് അത് വിതുരര് പറഞ്ഞു ഭീഷ്മര് പറഞ്ഞു ദ്രോണാചാര്യർ പറഞ്ഞു ഇവരെല്ലാം പറഞ്ഞു കേട്ടാണ് ഗാന്ധാരി പറഞ്ഞു പിന്നെ ധൃതരാഷ്ട്രത്തിൽ അല്ലാതെ സ്വയം മനസ്സിലാക്കുന്ന കാര്യങ്ങളുണ്ട് മമത ഉണ്ടെന്ന് പറഞ്ഞാൽ ശരിയാണ് പുത്രസ്നേഹമുണ്ട് മമതയെന്ന് ചോദിച്ചാൽ അവിടെ പുത്രസ്നേഹം എന്നുള്ള അർത്ഥം അതിനപ്പുറം അല്ലാതെ ഭീഷ്മര് വീണതിന് ശേഷം മരിച്ചു എന്ന് പറയാൻ പറ്റില്ല കാരണം ഭീഷ്മർ മരിക്കുന്നില്ല വീഴുന്നേ അതിനുശേഷം തന്റെ പക്ഷം ജയിക്കും എന്നുള്ള യാതൊരു പ്രതീക്ഷയും മഹാഭാരതത്തിൽ കാണിക്കുന്നില്ല ആർക്ക് ധൃതരാഷ്ട്രമുള്ളതായി കാണിക്കുന്നില്ല പക്ഷേ ദുര്യോധന ദുര്യോധന മരിക്കുന്നത് വരെ അവസാനം ഭീമന്റെ അടികൊണ്ട് മരിക്കുന്നത് വരെ എന്താണ് അത് ആ ഒരു പ്രതീക്ഷയുണ്ട് അവസാനം പ്രതീക്ഷ നഷ്ടപ്പെട്ടാണ് നഷ്ടപ്പെട്ടെങ്കിലും ഈ പ്രതീക്ഷ നഷ്ടപ്പെടുന്ന കാര്യം ഗാന്ധാരി ദുര്യോധനോട് പറയുന്നു ഗാന്ധാരി പറയുന്നുണ്ട് ഞാൻ ഈ ഉപദേശിക്കുന്നതൊന്നും നിനക്ക് മനസ്സിലാകില്ല പക്ഷെ നിനക്ക് മനസ്സിലാകില്ല എപ്പോഴാണ് ഭീമന്റെ അടി നിനക്ക് കിട്ടുന്ന ഒരു സമയമുണ്ടാവും ആ അടി കിട്ടുമ്പോ നിനക്ക് മനസ്സിലാകും ഞാൻ പറയുന്നത് എന്താണ് അതാ അപ്പോ മനസ്സിലായി പിന്നെ ഈ ഗാന്ധാരി ഉപദേശിക്കുന്ന ഒരു സന്ദർഭത്തിൽ ദുര്യോധന എതിർത്ത് ഒരു അക്ഷരം പറയും ആ സമയം ബാക്കിയുള്ള ആരുപദേശിച്ചാലും ശരി അവിടെ എതിർത്ത് പറഞ്ഞില്ലെങ്കിൽ സ്വന്തം അമർഷമെങ്കിലും പ്രയോഗിക്കും ദുര്യോധന അനിഷ്ടം ഇതൊന്നും എനിക്ക് കേൾക്കണ്ട പക്ഷെ ഗാന്ധാരിയുടെ മുമ്പിൽ ഒരിക്കലും ദുര്യോധനൻ അമർഷം പ്രകടിപ്പിച്ചിട്ടില്ല എന്തുകൊണ്ട് ദുര്യോധന ഗാന്ധാരിയോട് അത്ര വലിയ ബഹുമാനം സഞ്ജയൻ പാണ്ഡവന്മാരുടെ ദൂതന് പോകുമ്പം ധർമ്മവുത്തിനോടൊരു കാര്യം പറയുന്നു ദുര്യോധന നല്ലവനാണ് ധാർമ്മികനാണ് അവൻ ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുന്നവനാണ് എന്നുവെച്ചാൽ അന്നത്തെ ഏറ്റവും വലിയ ധർമ്മം അതാണ് അങ്ങനെയുള്ള ധാർമ്മികമായ ഒരു പ്രവൃത്തിയിലും കുറവ് വരുത്തൊന്നുമല്ല പക്ഷെ അത് ഒരു പ്രശ്നമേ ഉള്ളൂ എന്താണ് നിങ്ങളോടുള്ള വിരോധത്തിൽ മാത്രമേ അവൻ അധർമ്മിയാവുള്ളൂ വേറെ ഒരു ഭാഗത്തും ദുര്യോധനൻ അധർമ്മി പാണ്ഡവരോടുള്ള വിരോധം വരുമ്പോൾ ദുര്യോധനൻ എന്ത് ചെയ്യുന്നു അധർമ്മിയാവും അതെന്തുകൊണ്ട് അത് ബാല്യകാലം പോലെ വന്ന വളർന്നു വന്ന ഒരു വൈരമാണ് ദുര്യോധന രാജ്യത്തോടുള്ള ആഗ്രഹമുണ്ട് അത് മാത്രമല്ല അത് ദുരിതരാഷ്ട്രം പറയുന്നുണ്ട് കുട്ടിക്കാലം മുതലേ എന്റെ മക്കളെ ആ ഭീഷ്മ ആ ഭീമൻ ഉപദ്രവിക്കുന്നുണ്ട് അവൻ ഭയങ്കര ശാപ്പാട്ടിരാമനാണ് അവൻ ഇവരെല്ലാം തിന്നുന്നതിനേക്കാൾ കൂടുതൽ തിന്നും അവന് തടിമെടുപ്പുമുണ്ട് അതുകൊണ്ട് അവൻ ചെയ്യും കളിയും മറ്റും കളിയിലും മറ്റും ഏർപ്പെടുമ്പോഴെല്ലാം ഈ ദുര്യോധനെയും മറ്റും പിടിച്ചിട്ട് ശ്വാസം മുട്ടിക്കും ശ്വാസം മുട്ടിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിന്റെ അടിയിൽ കൊണ്ടുവയ്ക്കും മരിക്കാറാവും പുറത്തു കൊണ്ടുവരും ഇതൊക്കെ ഭീമന്റെ ക്രൂര വിനോദങ്ങളായി അപ്പൊ ഇവര് വൈരമുണ്ടാകുന്നതിന് ഉണ്ടാകുന്നതിന് ഭീമനൊരു പ്രധാന കാരണക്കാരണം ഇതൊക്കെ മഹാഭാരതത്തിൽ പറയുന്ന കാര്യങ്ങളാണ് അപ്പോൾ ദുര്യോധനെ പോലും മഹാഭാരതത്തിൽ പൂർണമായ അധർമ്മി എന്ന് പറയുന്നില്ല ഒരു വിഷയം വരുമ്പോൾ അധർമ്മം പ്രവർത്തിക്കും ഇനി മഹാഭാരത യുദ്ധം നടക്കുമ്പോൾ കൃഷ്ണനും ദുര്യോധനം തമ്മിൽ അങ്ങോട്ടേക്കൊന്നും കുഴപ്പമില്ല അവിടെ കൗരവന്മാരും നടത്തിയ അധർമ്മങ്ങളെ കുറിച്ച് പറയാൻ ഒരേ ഒരു ഉദാഹരണം എന്താണ് അഭിമന്യുവിനെ പത്മവ്യൂഹത്തിൽപ്പെടുത്തി കൊന്നു അത് ദുര്യോധനം തിരിച്ചു ഈ മഹാരഥന്മാരെ മുഴുവൻ പേരെ നിങ്ങൾ ചതിയിലല്ലേ കൊന്നു ഇതിപ്പോ ഒരു കാര്യമല്ലേ പറയാം ഭീഷ്മരൻ അങ്ങനെ അവിടെ ചതി കർണന് കർണനെ കൊല്ലുന്നതിനോ അവിടെയും ചതിയാ ദ്രോണരെ അവിടെയും ചതിയാ അപ്പൊ അധർമ്മം ആരുടെ പക്ഷത്താണ് ഇത് ദുര്യോധന കൃഷ്ണനോട് ചോദിക്കുന്നതാണ് ഇത് ഞാൻ മുൻകൂടുവായി പറയുന്നത് ഇവിടെ ദുര്യോധനന്റെ ഈ പൂർണ്ണമായും അധർമ്മിയായി കാണിക്കുന്നതാണ് അപ്പൊ അതിതാണ് കാരണം വില്ലനാണ് വില്ലന് യാതൊരു വില്ലനോട് ഒരു ദയയും ദാക്ഷിണ്യം കാണിക്കാൻ പാടില്ല അപ്പോ ഇവർക്ക് സ്തുതിക്കേണ്ട ഒരാളുണ്ട് ആളിന്റെ മുമ്പിൽ ഇവരെയൊക്കെ പരമാവധി മോശമാക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് എന്താണ് എന്നാ കേവലം ചക്ഷുഷ അതുകൊണ്ട് മാത്രമല്ല മനസ്സാവി എന്ന് പറയുന്നത് മഹാഭാരതം അനുസരിച്ച് ശരി അതൊരു ഭാഗികമായ കാഴ്ചപ്പാട് നിങ്ങള് ധൃതരാഷ്ട്രം കുറിച്ച് ഇങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുകയാണെങ്കിൽ മഹാഭാരതം വായിച്ചു നോക്കുക ഞാൻ പറയുന്നത് കണക്കിലെടുക്കണ്ട മനസ്സരിച്ച് വായിക്കുക മനസ്സിലാക്കി വായിക്കുക എന്നിട്ട് മുമ്പോട്ട് ഏവം വിധം ആദ്യം സുയോജന വിജയ അഭിലാഷേണ പ്രശ്നേയ ഈ ചോദ്യത്തിൽ ഇവിടെ പറയുന്ന എന്താണ് സുയോധന വിജയാഭിലാഷം ദുര്യോധനൻ ജയിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഈ ചോദ്യം ചോദിച്ചതെന്നാണ് മഹാഭാരതത്തിൽ അങ്ങനെ പറയുന്നത് മറിച്ച് പറയുന്നത് എന്താണ് ദുര്യോധനൻ ജയിക്കുമെന്നല്ല തോക്കുമെന്ന് തീർപ്പ് കൽപ്പിച്ചിട്ടാണ് ചോദ്യങ്ങളെല്ലാം ചോദിക്കുന്നത് കാരണം ഭീഷ്മര് പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ഇനി ദുര്യോധന പക്ഷത്തിന് രക്ഷയില്ല എന്ന് ധൃതരാഷ്ട്രനെ സൂചിപ്പിക്കുന്നു ആണ് അവർ കരയുന്ന കാര്യങ്ങളൊക്കെ പറയുന്നു അത് പിന്നെ ഈ ഒരു വ്യാഖ്യാനം എന്താണ് ദുര്യോധനന്റെ വിജയം ആഗ്രഹിച്ചുകൊണ്ട് ചോദിക്കുന്നു എന്ന് പറയുന്നതും മഹാഭാരതത്തോട് ചോദിക്കുന്ന കാര്യമാണ് ഇവരുടെ ഭാവനയിൽ വരുന്ന കാര്യങ്ങളാണ് മഹാഭാരതം അറിയാത്തതുകൊണ്ടല്ല ഇത് വ്യാഖ്യാനത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കാം ഇത് വ്യാഖ്യാനമാണ് വിവർത്തനമാണ് അപ്പോ ധൃതരാഷ്ട്രം പൂർണ്ണമായും മോശമാണ് അപ്പോ അപ്പോൾ വൈഷ്ണവന്മാരെ സംബന്ധിച്ചിടത്തോളം വിശ്വരൂപ ദർശനം ഉണ്ടായ ഒരാള് ഭക്തനല്ലെന്ന് പറയാൻ പറ്റും എന്നിട്ടും ആളിന് പരമാവധി മോശമായി ചിത്രം പറയും അത് ശരിയായ കാര്യമല്ല മഹാഭാരതത്തിനോട് യോജിക്കുന്ന കാര്യം അപ്പോ ഇതിനു മുമ്പ് നിരവധി ചോദ്യങ്ങൾ ചോദിച്ച ഒരു ചോദ്യത്തിലും ദുര്യോധനൻ ജയിക്കുമോ എന്നൊരു പ്രശ്നമേ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹമേ പ്രകടിപ്പിക്കുന്നു അവിടെ ധൃതരാഷ്ട്രം നിഷ്പക്ഷമായിട്ടാണ് രണ്ടു പക്ഷത്തും എന്തൊക്കെയാണ് സംഭവിച്ചത് യുദ്ധം എങ്ങനെ ആരംഭിച്ചു എന്നുള്ളതായിരുന്നു എന്തൊക്കെയായിരുന്നു അവിടെ സംഭവിച്ചത് അതെല്ലാം സജീവൻ വളരെ വിശദീകരിച്ച് പറയുന്നു അല്ല ഈ പറയുന്നത് ശരി അങ്ങനെ ഒരു ആഗ്രഹം നേരത്തെ തന്നെ നഷ്ടപ്പെട്ടു അത് ധൃതരാഷ്ട്രം നേരത്തെ തന്നെ വെളിപ്പെടുത്തിയതോ പക്ഷെ ഒരു തരത്തിൽ ധൃതരാഷ്ട്രം അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്താണ് എന്റെ പുത്രൻ രാജ്യം ഭരിക്കണം എന്ന് അത് ക്രമേണ നഷ്ടപ്പെട്ടു വരുന്നതായിട്ടുള്ള മഹാഭാരതത്തിൽ കാണും അത് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ സ്വഭാവവും ഉദ്യോഗപർവം ഈ രണ്ട് പർവ്വം മനസ്സരിച്ച് വായിച്ചാൽ ആ മാറ്റം ധൃതരാഷ്ട്രത്ത് വരുന്ന മാറ്റം അത് വ്യക്തമായി കാണും അതായത് വിദഗ്ധന്റെ ഉപദേശവും സനസ്ജാഗരുടെ ഉപദേശവും ഈശ്വരൂപ ദർശനവും ഒന്നും ദുരിതാശ്രമം ഒരു മാറ്റവും വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ആത്മീയത കൊണ്ട് മനുഷ്യർക്ക് ഒരു മാറ്റവും വരില്ല എന്നാണ് എന്റെ അർത്ഥം പിന്നെ ആത്മീയത മനുഷ്യന്റെ അങ്ങനെ മാറ്റം വരുത്തും ഈ മൂന്ന് കാര്യം അതുകൂടാതെ വേറെ ഉപദേശിക്കുന്നുണ്ട് വ്യാസം ഇതിന്റെ തൊട്ടു മുമ്പിൽ വ്യാസങ്ങൾ ഉപദേശിക്കുന്നു ഇതിന്റെ തൊട്ട് ഒരു ഭാഗത്ത് വ്യാസന ഉപയോഗം ഉപദേശിക്കുന്നു പിന്നെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ മാറി മാറി വരുമ്പോൾ എന്താണ് ഇപ്പോ മഹാഭാരതത്തിൽ ഒരു എന്താണ് ഭരണത്തിൽ ഒരു ഒരുപാട് കോൺട്രഡിക്ഷൻസ് വൈരുദ്ധ്യങ്ങൾ പലയിടത്തുണ്ടാകും ധർമ്മപുത്രന് തന്നെ നിന്ന് ധർമ്മം കേട്ടു സനസ്വചാരി എന്നൊക്കെ ഗുരുവിൽ നിന്ന് ആത്മവിദ്യ കേട്ടു എന്നിട്ടും മമത മാറുന്നില്ല ഇതെന്താ ഇങ്ങനെ അപ്പോ അതിന് അതിനും മഹാഭാരതത്തിൽ മറുപടി പറയുന്നുണ്ട് എന്താ പറയുന്ന മറുപടി ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന ഒരു മറുപടിയുണ്ട് പൗരുഷം അല്ല വരുന്നത് മറിച്ച് വിധിയാണ് വിധിക്ക് അവിടെ ദൈവം എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വരെ ദൈവം എന്നുള്ളതിന്റെ അർത്ഥം വിധി കർമ്മം എന്ന് മനസ്സിലാക്കാത്ത ഈശ്വരനാണെന്ന് അർത്ഥം പറഞ്ഞിട്ടുണ്ട് ദൈവം ഈശ്വരനാകുന്ന മലയാളത്തിലാണ് സംസ്കൃതത്തിലല്ല പ്രകാശത്തിന്റെയൊക്കെ വ്യാഖ്യാനത്തിൽ അങ്ങനെ അബദ്ധമൊന്നുമില്ല വിധി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന അദഷ്ടം കർമ്മം പാപപുണ്യങ്ങൾ നമ്മളറിയാതെ നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനെല്ലാം ഉത്തരവാദിയായി എന്തോ അതിനാണ് വിധി എന്ന് വിധിയാണ് ഇത് എവിടെയാണോ വൈരുദ്ധ്യങ്ങൾ വരുന്നത് അവിടെ എല്ലാം പറയും വിധിയാണ് അപ്പൊ ഇത്രയും അധർമ്മിയാണെന്ന് പറയുന്നത് അപ്പോ ദുരിതരാഷ്ട്ര ശകാരി ദുര്യോധനം വിളിച്ചപ്പോ ദുര്യോധനം പറയും എന്നെ ശകാരിക്കുന്നത് ഞാൻ നല്ലവണ്ണം ആലോചിച്ച് എനിക്ക് മനസ്സിലായി കൃഷ്ണനെയും അർജുനനെയും പരാജയപ്പെടുത്താൻ കഴിയില്ല അപ്പൊ ഞാൻ തീരുമാനിച്ചെന്നാ പിന്നെ ഒരു സന്ധ്യയാകാമെന്ന് ഞാൻ തീരുമാനിച്ചു തീരുമാനിച്ച നേരെ ഭീഷ്മരുടെ ദ്രോണന് അടുത്ത് പോയി അവരോട് ആ സന്ധി ആഗ്രഹിക്കും അപ്പൊ ഭീഷ്മരും ദ്രോണനും എന്താ പറഞ്ഞു അതിന്റെയൊന്നും ആവശ്യമില്ല ഞങ്ങളുണ്ടല്ലോ നീ ധൈര്യമായിട്ടുണ്ട് നമുക്ക് അടിക്കാം യുദ്ധത്തിൽ നിന്ന് പിന്മാറണം സന്ധി ചെയ്യണമെന്ന് നിരന്തരം ഉപദേശിച്ചുകൊണ്ടിരുന്ന ഭീഷ്മരും ദ്രോണനും ദുര്യോധനൻ ഒറ്റയ്ക്ക് അവരുടെ അടുത്ത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറയണ എന്താണ് യുദ്ധം ചെയ്യുക അപ്പൊ ഇവിടെ കിടക്കുന്ന കാര്യം സഭയിൽ വെച്ച് ഉപദേശിക്കുന്നു യുദ്ധം ചെയ്യല് ഒറ്റയ്ക്ക് കണ്ടപ്പോ എന്ന് പറയുന്നു ഇതിനെന്ത് പേര് പറയുന്നു ഇരട്ടത്താപ്പ് ഇതിന് മഹാഭാരതത്തിൽ സമാധാനമുണ്ട് എന്താ പറയുന്നത് എന്തുകൊണ്ട് അവരങ്ങനെ അങ്ങ് പറഞ്ഞു എന്തുകൊണ്ടാണ് ഇത് വിധിയാണെങ്കിൽ നടന്നേ ഏത് യുദ്ധം അത് നടന്നു തന്നെ അപ്പൊ അവരുടെ മനസ്സെങ്ങനെ തോന്നുന്നു വേറെ സമാധാനമൊന്നുമില്ല പിന്നെ വേറെ ഒരു സമാധാനം പറയുന്നു മഹാഭാരതത്തിൽ ആദ്യന്തം പറയുന്ന ഒരു സമാധാനം അതിന് എന്റെ അഭിപ്രായത്തിൽ മഹാഭാരതത്തിന്റെ ഏറ്റവും തെറ്റായ സന്ദേശം മഹാഭാരതത്തിൽ ഏറ്റവും മുഴച്ചു ചെയ്യുന്ന സന്ദേശം അതെന്താണെന്ന് ഞാൻ ഇപ്പൊ പറയുന്നില്ല നിങ്ങൾ കണ്ടുപിടിച്ചു കഴിയുമെങ്കിൽ അതും ഒരു കാരണമാണ് വായിക്കുന്ന ഒരാളിനെ അലോരസപ്പെടുത്തുന്ന ഒരു സന്ദേശമുണ്ട് മഹാഭാരതത്തിൽ നിരന്തരം ആവർത്തിക്കുന്നു ഈ സന്ദർഭം വരും ഇടത്തിന്റെ സന്ദർഭം വരുമ്പോൾ മിക്കവാറും ഓരോ ഭാഗങ്ങളിൽ സർഗത്തിലുമാണ് നിരന്തരം ആവർത്തിക്കുന്നത് സന്ദേശം വളരെ അപകടകരമായ സന്ദേശം അതും ഒരു കാരണമാണ് യുദ്ധത്തിൽ പിന്നെ മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വിധി അല്ലെങ്കിൽ പിന്നെ അവരെ കൊണ്ടാകുന്നതിന് പറയും ദുര്യോധനൻ സന്ധിക്ക് തയ്യാറായപ്പോ അപ്പൊ ദുര്യോധനൻ പൂർണ്ണമായും അധർമ്മിയാണോ ദുര്യോധനൻ മനപരിവർത്തനം വന്നു പക്ഷെ ഇവർ രണ്ടുപേരും വന്നു മഹാഭാരതത്തിൽ യുദ്ധത്തെ നിരന്തരമായി എതിർത്ത ഒരേ ഒരാളെ അതാരം സഞ്ചയം പോലും ഉണ്ടാകും ഈ രണ്ട് സന്ദർഭങ്ങളും നോക്കിയാൽ ബാക്കിയുള്ളവരെല്ലാം തിരിച്ചും മറിച്ച് തിരിച്ചും മറിച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആദ്യന്ത എതിർത്ത ഒരേ ഒരാളെയാണ് ഏ ഗാന്ധാരി എന്നുവെച്ചാൽ അഭിപ്രായം പറഞ്ഞത് മറ്റുള്ളവരെല്ലാം യുദ്ധം എന്താണ് നല്ലതല്ല നല്ലതാണെന്ന് പറഞ്ഞില്ലെങ്കിലും അത് അനിവാര്യമാണെന്നെങ്കിലും പറയും ഇത് കൂടിയല്ലേ സംഭവിച്ചത് വിധിയാണെന്നൊക്കെ പറയും ഒരേ ഒരാളാണ് എതിർത്തിട്ടുള്ളത് അതുകൊണ്ടാണ് മഹാഭാരതത്തിൽ ഗാന്ധാരിയെ കുറിച്ച് പറയുന്നത് ദീർഘദർശിനിയാണ് എന്ന് വെച്ചാൽ യുദ്ധത്തിന്റെ ഭാവിയെ അറിയുന്നവളാണ് ഗാന്ധാരി നിങ്ങൾ ഗാന്ധിയെ കുറിച്ച് എന്താ ധരിച്ചിരിക്കുന്നത് ഇന്ന് വരെ ഇന്നലെ വരെ എന്താ മതപ്രഭാഷണം നടത്തിയിരിക്കുന്നു എന്നാൽ വേറെ രണ്ട് പെണ്ണുങ്ങളുണ്ട് യുദ്ധത്തെ എന്നും അനുഭവിക്കുകയും യുദ്ധത്തെ നിരന്തരം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത രണ്ടുപേരുണ്ട് ആരാണ് കുന്തി മരുമകൾ ദ്രൗപദി കൃഷ്ണൻ ദൂത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ കുന്തി കുന്തിയെ കാണാൻ പോകും കാരണം കുന്തി കൊട്ടാരത്തിലാണല്ലോ അപ്പോ കുന്തി കൃഷ്ണനോട് ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യമാണ് എന്താണ് ആ കൗരവന്മാരെ കൊല്ലണം സ്വന്തം മക്കളാണ് ഇത് മഹാഭാരതമാണ് ഞാൻ പറയുന്നത് കേട്ടോ എന്റെ ഭാവന അവരെ കൊല്ലണം അതിന് നീ പണിയണം ഇനി കൃഷ്ണനാണെങ്കിലോ കൃഷ്ണൻ ഇതര വീട്ടിൽ താമസിക്കുമ്പോൾ രാത്രി തുടങ്ങുന്നതാണ് ഞാൻ സത്യസന്ധമായി നിന്നോട് പറയണം ഇത് ഒരു ഒത്തുതീർപ്പിലെത്തണമെന്നാണ് എന്റെ ആഗ്രഹം ഞാൻ ഒരിക്കലും ഈ യുദ്ധം പ്രോത്സാഹിപ്പിക്കത്തില്ല എനിക്കത് അവിടെത്തില്ല പക്ഷെ പാഞ്ചാലി എന്താണ് പറയുന്നത് നോക്ക് എന്റെ തലമുടി ഇത് ഒരുപാട് കാര്യങ്ങൾ നിന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ നീ സന്ധിക്ക് പോകുമ്പം ഇതൊന്നും ഓർത്തു വയ്ക്കണം എന്താണ് ആ തലമുടി കെട്ടണമെങ്കിൽ എന്ത് വേണം യുദ്ധം നടക്കണം അപ്പോഴാണ് കൃഷ്ണൻ പറയുന്ന മറുപടി എന്തെന്നറിയാമോ ശരി ഞാനിത് മറക്കത്തില്ല ഇത് ഞാൻ മറക്കത്തില്ല എന്ന് പറഞ്ഞ എന്താ എന്റെ അർത്ഥം ഇതാണോ സമാനമാണോ ഇതും തന്നെ അപ്പൊ കൃഷ്ണന് തന്നെ രണ്ടു ഭാഗത്തും ചിലപ്പോ സമാനം പറയും കിസിഞ്ചറെ പോലെയാണ് നമ്മൾ നമ്മൾ സമാനം കിസിഞ്ചർ തന്നെ അറിയാം രണ്ടു ഭാഗത്തും നമ്മൾ നോബൽ സമ്മാനം കൊടുക്കുന്നത് കൃഷ്ണനാണ് പക്ഷെ ഇത് രണ്ടും പറഞ്ഞാണ് കൃഷ്ണനാണ് ബലരാമൻ പറയും യുദ്ധം തുടങ്ങുന്ന ബലരാമൻ സ്ഥലമാണ് എനിക്കിതൊന്നും കാണാൻ വയ്യ എന്ന് പറയും ബലരാമൻ അന്ന് ഈ കൃഷ്ണന്റെ പാണ്ഡവന്മാരോട് കൂടി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ഞാൻ അവിടെ കയറിച്ചെന്നു അന്ന് ഈ കൃഷ്ണന്റെ സംഭാഷണം കേട്ടപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചാണ് എന്ത് ഈ യുദ്ധം നടന്നേ തീരുമ്പോൾ യുദ്ധം നടന്നു തന്നെ തീരുന്നു അന്ന് ഞാൻ തീരുമാനിച്ചത് അതിന് പറയുന്ന ആര് കൃഷ്ണൻ ഇതാര് സ്വന്തം ജ്യേഷ്ഠൻ അപ്പോ ഈ എല്ലാ കാര്യങ്ങളും മഹാഭാരതത്തിൽ പറയുന്ന ഒരേ ഒരു സമാധാനം ഒന്നിതാണ് എന്താണ് വിധി എനിക്ക് പറയാനുള്ളത് മഹാഭാരതം ശ്രദ്ധിച്ചു വായിക്കുക സാമാന്യമായ ശ്രദ്ധിച്ചു വയ്ക്കാനൊന്നും വേണ്ട ഞാനീ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൽ കൂടുതലും മനസ്സിലാകും അതിന് ഞാൻ ഈ പറഞ്ഞതിനെന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അതിന് ഏറ്റു പറയരുത് ആര് പറയുന്നത് ഏറ്റു പറയരുത്